കൊടുത്ത ദാനധർമ്മങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് എടുത്തു പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ അത് സ്വീകരിച്ചവരെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങളുടെ പ്രതിഫലത്തെ ഇല്ലാതാക്കരുതെന്ന് അള്ളാഹു സുബാനഹുവത്താല ഓർമ്മപ്പെടുത്തുകയാണ് കല്ലതി ഉംഫിഖുമാലഹു തന്റെ ധനം ചെലവഴിച്ചവനെ പോലെ ജനങ്ങൾ കാണാൻ വേണ്ടി ലോകമാന്യത്തിനു വേണ്ടി വലായുമിനുബില്ലാഹി വല്യവുമില്ലാഹിർ അള്ളാഹുവിനെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും അവൻ വിശ്വസിക്കുന്നുമില്ല ഫമസലുഹു അവന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ കമസലി സഫ്വാനിൻ അതൊരു പാറ പോലെയാകുന്നു ആളുകൾ കാണാൻ വേണ്ടി ധനം ചെലവഴിച്ചവന്റെ ഉദാഹരണം ഒരു പാറ പോലെയാകുന്നു അലൈഹി തുറാബുൻ ആ മിനുസമുള്ള പാറയുടെ മുകളിൽ കുറെ മണ്ണുണ്ട് മിനുസമുള്ള ഒരു പാറ ആ പാറയുടെ മുകളിൽ കുറെ മണ്ണ് അസ്വാബഹുവാബിലുൻ ആ മണ്ണുള്ള മിനുസമുള്ള പാറയുടെ മുകളിലേക്ക് തുരുതുരാ മഴ കോരിച്ചൊരിഞ്ഞുകൊണ്ടിരുന്നു ഫറക്കഹൂ സ്വൽദ ആ കുത്തിയൊഴുകി വന്ന മലവെള്ളത്തിൽ മഴയുടെ വെള്ളത്തിൽ ആ മിനുസമുള്ള പാറപ്പുറത്ത് നിന്ന് മണ്ണെല്ലാം നീങ്ങിപ്പോയി ഈ പാറ പോലെയാണ് മിനുസമുള്ള ഒരു പാറ ആ പാറയുടെ മുകളിൽ മണ്ണുണ്ടായിരുന്നു കുറെ മണ്ണുണ്ടായിരുന്നു പൊടിമണ്ണുണ്ടായിരുന്നു ശക്തമായ മഴ പെയ്തപ്പോൾ ആ പൊടിമണ്ണെല്ലാം മഴവെള്ളത്തിൽ ഒലിച്ചുപോയി ഇതുപോലെയാണ് ആളുകൾ കാണാൻ വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്തവൻ അവൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്നവൻ വിചാരിക്കും അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവൻ ചെയ്ത ദാനധർമ്മങ്ങളൊന്നും അവിടെ ഉണ്ടാവുകയില്ല അതുപോലെ തന്നെയാണ് ദാനധർമ്മങ്ങൾ ചെയ്ത് അത് എണ്ണിപ്പറഞ്ഞവനും അത് വാങ്ങിയവരെ അതിന്റെ പേരിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നവനും ഇതുപോലെ തന്നെയാണ് അവരും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവരുടെ ദാനധർമ്മങ്ങൾ അവർക്ക് കാണാൻ തന്നെ സാധിക്കുകയില്ല നേരത്തെ മിനുസമുള്ള പാറയുടെ മുകളിലുള്ള മണ്ണ് കുത്തിയൊഴുകി വന്ന മഴവെള്ളത്തിൽ ഒലിച്ചുപോയി ആ പാറ വെറും പാറയായി അവശേഷിച്ചതുപോലെ അള്ളാഹുവിന്റെ അടുക്കൽ ഇവരുടെ റെക്കോർഡിൽ അവർ ചെയ്ത ദാനധർമ്മങ്ങളൊന്നും അവർക്ക് കാണാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതിഫലവും അവർക്ക് ലഭിക്കുകയില്ല എന്ന് അള്ളാഹു സുബാനഹുവത്താല ഓർമ്മപ്പെടുത്തുകയാണ് കസബു അവർ ചെയ്തതിൻ്റെ ഒന്നും പ്രതിഫലം അവർക്ക് നേടിയെടുക്കുക സാധ്യമല്ല അവർ അധ്വാനിച്ചതിൻ്റെ ഒന്നും ഫലം അവർക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല അവിശ്വാസികളായ ആളുകളെ അള്ളാഹു ഹിദായത്തിലേക്ക് കൊണ്ടുവരികയില്ല അപ്പോ ആളുകൾ കാണാൻ വേണ്ടി അള്ളാഹുവിൽ വിശ്വാസമില്ലാതെ ദാനധർമ്മങ്ങൾ ചെയ്തവന്റെ ഉദാഹരണം ഈ ആയത്തിൽ അള്ളാഹു താല വിശദീകരിക്കുന്നത് മിനുസമുള്ള ഒരു പാറ ആ പാറപ്പുറത്ത് കുറച്ച് മണ്ണുണ്ട് പൊടിമണ്ണുണ്ട് നല്ല ശക്തമായ ഒരു പെരുമഴ പെയ്തപ്പോൾ ആ മഴവെള്ളത്തിൽ ആ പാറയുടെ മിനുസമുള്ള പാറയുടെ പുറത്തുള്ള പൊടിമണ്ണെല്ലാം കുത്തിയൊലിച്ചു പോയി ഇപ്പൊ ആ പാറ വളരെ ക്ലീനായി അവിടെ അങ്ങനെ നിൽക്കുകയാണ് ഒന്നുമില്ല ആ പാറയുടെ പുറത്തുണ്ടായിരുന്ന മണ്ണൊക്കെ ഒലിച്ചുപോയി ഇതുപോലെയാണ് അള്ളാഹു സുബാനഹൂവത്താല നൽകിയ ധനം അവൻ വിനിയോഗിക്കാൻ പറഞ്ഞയിടത്ത് അവന്റെ തൃപ്തി കാക്ഷിച്ച് വിനിയോഗിച്ചില്ലെങ്കിൽ അഥവാ ആളുകൾ കാണുക എന്ന ലക്ഷ്യത്തോടുകൂടി ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയൊക്കെ ദാനധർമ്മങ്ങൾ നടത്തിയാൽ അതിന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവന് അനുഭവിക്കാൻ കിട്ടില്ല മറിച്ച് അള്ളാഹു സുബാനഹുവത്താല അവനോട് പറയുക പ്രമുഖരായ മുഫസ്സിരിങ്ങൾ പറയുന്നു ഐക്കൽ മുറാഇല്ലതി യുബത്തിലു ഇംഫാഖഹൂബിറിയായി ആളുകൾ കാണാൻ വേണ്ടി ലോകമാന്യത്തിനു വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്തവൻ അവന്റെ റിയാ കൊണ്ട് അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തിയതുപോലെ നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മത്തിന്റെ പ്രതിഫലം അത് എടുത്തു പറഞ്ഞുകൊണ്ടും അത് വാങ്ങിയവനെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടും നഷ്ടപ്പെടുത്തരുത് ബില്ലാഹി വൽ കൊണ്ട് ദാനധർമ്മങ്ങൾ നഷ്ടപ്പെടുത്തിയ വ്യക്തിയെ സംബന്ധിച്ചു പറയുകയാണെങ്കിൽ അവന് അള്ളാഹുവിൽ വിശ്വാസമില്ല അവന് അന്ത്യനാളിലും വിശ്വാസമില്ല ഐ ലാ യുസദ്ദിഖു ലിയർജു സവാബൻ ഔ അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്ന വിശ്വാസം അവനില്ല അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴല്ലേ അതിനു പ്രതിഫലമോ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയതിന്റെ പേരിലുള്ള ശിക്ഷയോ അവൻ ഏറ്റുവാങ്ങേണ്ടി വരികയുള്ളൂ പക്ഷേ മുനാഫിഖിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്ന വിശ്വാസം തന്നെ അവനില്ല അതുകൊണ്ട് അവന്റെ പ്രതിഫലത്തെ അവൻ നഷ്ടപ്പെടുത്തി എന്നാൽ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് അന്ത്യനാളിലും വിശ്വസിക്കുന്നവരാണ് ആ അന്ത്യനാളിൽ നിങ്ങളുടെ റബ്ബായ അള്ളാഹുവിനെ നിങ്ങൾ കണ്ടുമുട്ടേണ്ടി വരും എന്നും വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ദാനധർമ്മങ്ങളുടെ പ്രതിഫലം എടുത്തു പറഞ്ഞുകൊണ്ട് അത് വാങ്ങിയവരെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് അള്ളാഹു സുബാനഹൂവത്താല ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും ദാനം കൊടുത്തു അല്ലെങ്കിൽ അവൻ ബുദ്ധിമുട്ടിയ സമയത്ത് അവനെ സഹായിച്ചു എന്നിട്ട് പിന്നീട് അവരെന്തെങ്കിലും അസ്വാരസ്യം അവർക്കിടയിൽ ഉണ്ടാകുമ്പോ നേരത്തെ കൊടുത്ത ദാനധർമ്മങ്ങളൊക്കെ എടുത്തു പറയുക നിനക്ക് ഞാൻ അങ്ങനെ സഹായം ചെയ്തിട്ടില്ലേ ഇന്ന സമയത്ത് ഞാൻ നിന്നെ ഇങ്ങനെ സഹായിച്ചിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തത് എടുത്തു പറയുക എന്നുള്ളത് കൊടുത്തതിന്റെ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തുമെന്നാണ് അള്ളാഹു സുബാനഹുവത്താല ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ഒരുപാട് ആളുകളെ അങ്ങനെ കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ എന്തെങ്കിലും ഒരു സഹായം ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും ഒരു അസ്വാരസ്യം എന്തെങ്കിലും ഒരു പൊരുത്തക്കേട് ഉണ്ടായാൽ അല്ലെങ്കിൽ ഈ ദാനം കൊടുത്തവൻ അത് വാങ്ങിയവനോട് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ അവനത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ നിന്നെ ഞാൻ അങ്ങനെ സഹായിച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ അത്ര തന്നിട്ടുണ്ട് ഇത്ര തന്നിട്ടുണ്ട് എന്നൊക്കെ എടുത്തു പറയുന്ന ഒരു സ്വഭാവമുള്ള ആളുകൾ ഒരുപാടുണ്ട് പക്ഷേ അള്ളാഹു സുഹാനഹൂവത്താല പറയാണ് നിങ്ങൾ ആ പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ദാനധർമ്മത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തി എന്ന ഒരു ശിക്ഷയും എന്ന ഒരു നഷ്ടവും അതോടൊപ്പം അവനെ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചു എന്ന ഒരു ശിക്ഷയും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും എന്ന് അള്ളാഹു സുബാനഹൂവത്താല ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹൂവത്താല ചെയ്യുന്ന കർമ്മങ്ങൾ ഇഖ്ലാസോടുകൂടെ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ലക്ഷ്യീകരിച്ചുകൊണ്ട് ചെയ്യാൻ നമ്മളെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ് ഈ വിശുദ്ധ റമദാനിന്റെ പാതിരാവിനോടടുത്ത ഈ സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഏതായിരുന്നാലും അത് റമദാനിൽ വിഷയ വിശിഷ്യ തറാവീഹ് നിസ്കാരമാകട്ടെ അല്ലെങ്കിൽ റമദാനിൽ നമ്മൾ കൂടുതലായി ചെയ്യുന്ന ദാനധർമ്മങ്ങളാകട്ടെ മറ്റു ഏത് സൽക്കർമ്മങ്ങളാകട്ടെ റിലീഫ് പ്രവർത്തനങ്ങൾ പോലും അതൊക്കെ ദാനധർമ്മങ്ങളുടെ പരിധിയിലാണ് അപ്പൊ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ആ വാങ്ങിയവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സഹായമോ ഭൗതികമായ നേട്ടമോ അത് കൊടുക്കുന്നത് കൊണ്ട് ലക്ഷ്യം വെക്കാൻ പാടില്ല പല രാഷ്ട്രീയ സംഘടനകളുടെയും ഒക്കെ റിലീഫ് പ്രവർത്തനങ്ങളിൽ ഇത്തരത്തിലുള്ള മഞ്ഞും അതയും കടന്നു വരാറുണ്ട് അഥവാ അവർ ചെയ്തു കൊടുത്ത സഹായത്തിന്റെ പേരിൽ അത് വാങ്ങിയവരെ അവർ വിഷമിപ്പിക്കാറുണ്ട് പലപ്പോഴും നിങ്ങൾക്ക് ഞങ്ങൾ അത്ര ചെയ്തു തന്നിട്ടുണ്ട് സത്യത്തിൽ ഇവരെ ചെയ്തു കൊടുത്തതൊന്നും അവരുടെ പൈസ കൊണ്ടൊന്നല്ല അത് ഉദാരമതികളായ ആളുകളിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് അവർ വിതരണം ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ടും അവരത് എണ്ണിപ്പറയാറുണ്ട് എടുത്തു പറയാറുണ്ട് പലപ്പോഴും അതിന്റെ പേരിൽ അത് വാങ്ങിയവരെ വിഷമിപ്പിക്കാറുണ്ട് നമ്മൾ അവരെ കുറ്റപ്പെടുത്തുകയല്ല ഇപ്പോൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുക വഴി അങ്ങനെ ചെയ്യുക വഴി അവർ ആ ദാനധർമ്മങ്ങൾക്ക് അഥവാ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് അവരുടേതായ എന്ത് പങ്കാണോ വഹിച്ചത് എങ്കിൽ അതിന്റെ പ്രതിഫലം അവർക്ക് നഷ്ടപ്പെട്ടു പോകും എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു സുബാനഹുവ താല നമുക്ക് നല്ലത് നല്ലതായി മനസ്സിലാക്കി അനുകരിക്കാനും തീയത് തീയതായി മനസ്സിലാക്കി വർദ്ധിക്കാനും തൗഫീക്ക് നൽകട്ടെ അപ്പൊ ഇവിടെ അള്ളാഹു സുബാനഹൂവത്താല ഓർമ്മപ്പെടുത്തുന്നത് ഒരാൾ ഒരാൾക്ക് മറ്റൊരാൾക്ക് മൂന്ന് നാല് തവണ സഹായങ്ങൾ ചെയ്തു അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ കൊടുത്തു അങ്ങനെ കൊടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു തവണ കൊടുത്തതിനെക്കുറിച്ച് എണ്ണിപ്പറഞ്ഞാൽ എടുത്തു പറഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ പേരിൽ അവനെ ബുദ്ധിമുട്ടിപ്പിച്ചാൽ ആ കൊടുത്തതിന്റെ പ്രതിഫലമേ നഷ്ടപ്പെടുകയുള്ളൂ എന്നാണ് ഇവിടെ മുഫസിരിയങ്ങൾ വിശദീകരിക്കുന്നത് അപ്പോ രണ്ടു മൂന്ന് തവണ ഒരാളെ സഹായിച്ചിട്ടുണ്ട് ഒരാൾക്ക് ധർമ്മം ചെയ്തിട്ടുണ്ട് അതിൽ ഒരു തവണ ചെയ്തതാണ് എടുത്തു പറഞ്ഞത് അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ടാണ് അവനെ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിച്ചത് എങ്കിൽ ആ പറഞ്ഞതിന്റെ പ്രതിഫലം അവന് നഷ്ടപ്പെടുന്നതാണ് പ്രതിഫലം കിട്ടൂലാന്ന് സത്യത്തിൽ അവൻ വലിയ ഒരു സഹായം ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാകും ഒരു ഓട്ടോറിക്ഷ വാങ്ങാനൊക്കെ ഉള്ള കാശ് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാകും ചിലപ്പോൾ ഒരു പശുവിനെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടാകും അങ്ങനെ ഒരിക്കലൊരു പശുവിനെ വാങ്ങിക്കൊടുത്തു പിറ്റേ കൊല്ലത്തിലെ റിലീഫിന്റെ സമയത്ത് അവർക്കൊരു ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്തു അങ്ങനെ രണ്ട് തവണ സഹായിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് ഈ റിലീഫിന്റെ പ്രവർത്തനം നടത്തിയവൻ അത് വാങ്ങിയവന്റെ അടുത്ത് ചെന്നിട്ട് അവനോട് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അവൻ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവൻ പറയും ഞാൻ എനിക്ക് കഴിഞ്ഞവണ ഓട്ടോറിക്ഷ വന്നിട്ടില്ലേ ഞാനാണ് അതിന് മുൻകൈയെടുത്തത് എന്ന് പറഞ്ഞാൽ ആ മുൻകൈയെടുത്തതിന്റെ പ്രതിഫലം അവിടെ നഷ്ടപ്പെട്ടു പോയി ആ പറഞ്ഞതിന്റെ പ്രതിഫലം പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയി എന്നാൽ ആദ്യം കൊടുത്തത് ഇവൻ എണ്ണി പറഞ്ഞിട്ടില്ല അഥവാ നമ്മുടെ ഉദാഹരണത്തിൽ ആദ്യ തവണ ഒരു പശുവിനെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എടുത്തു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടില്ല രണ്ടാമത്തെ തവണ അവൻ കൊടുത്ത ഓട്ടോറിക്ഷയെ കുറിച്ചാണ് അവൻ എടുത്തു പറഞ്ഞത് അതുകൊണ്ട് അതിന്റെ പ്രതിഫലം പരിപൂർണമായും ആ പറച്ചിലോടുകൂടി അള്ളാഹു സുബാനഹുവത്താല നഷ്ടപ്പെടുത്തി കളയും അഥവാ റെക്കോർഡിൽ നിന്ന് മായിച്ചു കളയുമെന്നാണ് ലാ തുബുത്തിലു ബിൽ മന്നിവൽ അതാ നിങ്ങൾ കൊടുത്ത ദാനധർമ്മങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടും അതിന്റെ പേരിൽ മറ്റുള്ളവരെ വിഷമിപ്പിച്ചുകൊണ്ടും അത് വാങ്ങിയവരെ വിഷമിപ്പിച്ചുകൊണ്ടും നിങ്ങൾ അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് അതിനോടുകൂടി നമ്മൾ ചേർത്ത് വായിക്കുക അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇയ്യാക്കും വൽ ഇംതിനാന ബിൽ മഅറൂഫ് ഫഇന്നഹു യുബ്തിലു ശുക്ര വയംഹഖുൽ അജ്റ ثم تلا ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ ഇമാം ഖുർത്തുബി തങ്ങള് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്താണ് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഇയാക്കും ബിൽ മഅറൂഫ് നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ എടുത്തു പറയുന്നതിനെ സൂക്ഷിക്കണേ ശുക്ര അത് നിങ്ങൾക്ക് നന്ദി കാണിക്കുന്നതിനെ നഷ്ടപ്പെടുത്തി കളയും നിങ്ങൾ ആർക്കാണോ ആർക്കാണോ നിങ്ങൾ നന്മ ചെയ്തു കൊടുത്തത് എങ്കിൽ അവൻ അവനോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് അതിനെക്കുറിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ അവൻ അങ്ങനെ സഹായം ചെയ്തു കൊടുത്തു ഞാൻ അവൻ ഇത്ര സതക്ക കൊടുത്തു ഞാൻ അവൻ ഇന്ന സമയത്ത് ഇന്ന മാതിരി സഹായിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അത് ശുക്രിനെ നഷ്ടപ്പെടുത്തി കളയും രണ്ട് തരത്തിലാണ് അഥവാ അത് വാങ്ങിയവന് അതിന് നന്ദി കാണിക്കാനുള്ള മനസ്സില്ലാതായി പോകും അതോടൊപ്പം അതിന്റെ മറ്റൊരു ആശയം ഇവൻ അള്ളാഹു സുബാനഹുവ താല കൊടുത്ത സമ്പത്തിന് അത് ധർമ്മം ചെയ്തുകൊണ്ട് ദാനം ചെയ്തുകൊണ്ട് അള്ളാഹുവിന് ശുക്ർ കാണിച്ചതാണ് പക്ഷേ ആ ശുക്റിന്റെ പ്രതിഫലം അള്ളാഹു സുബാനഹുവത്താല അതോടുകൂടി നഷ്ടപ്പെടുത്തി കളയുകയാണ് വയം ഹക്കുല്ലജറ അതിന്റെ പ്രതിഫലത്തെ അള്ളാഹു സുബാനഹുവത്താല ഇല്ലാതാക്കി കളയുകയും ചെയ്യും അപ്പോ ചെയ്തത് എടുത്തു പറയുക എന്നുള്ളത് സമൂഹത്തിലെ വലിയ ഒരു വിഭാഗം ആളുകളുടെ പിന്നെ വലിയൊരു വിഭാഗം ആളുകളുടെ സമൂഹത്തിലെ വലിയ ഒരു വിഭാഗം ആളുകളുടെ ജോലിയാകുന്നു അല്ലെങ്കിൽ അവരുടെ ശീലമാകുന്നു ആ ശീലം കൊണ്ട് അവരുടെ ദാനധർമ്മങ്ങളുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുവത്താല നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഈ ഹദീത്ത് പറഞ്ഞിട്ട് റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഓതുകയും ചെയ്തു ലാ തുബ്തിലു സ്വദഖാതിക്കും ബിൽ മന്നി വല്ലദാ നിങ്ങൾ ചെയ്തത് എടുത്തു പറഞ്ഞുകൊണ്ട് ദാനധർമ്മങ്ങൾ നൽകിയതിനെ എടുത്തു പറഞ്ഞുകൊണ്ടും അതിന്റെ പേരിൽ വാങ്ങിയവരെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടും അതിന്റെ പ്രതിഫലം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് ഫമസലുഹു അങ്ങനെ നഷ്ടപ്പെടുത്തുന്നവന്റെ ഉദാഹരണം അള്ളാഹുത്താല പറയുകയാണ് അവൻ ആളുകൾ കാണാൻ വേണ്ടി ആളുകൾ കാണാൻ വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്തതുപോലെയാണ് ചെയ്തവനെ പോലെയാണ് എന്നിട്ട് അവനൊരു ഉദാഹരണവും ഖുർആൻ വിശദീകരിക്കുന്നു കമസലി സഫ്വാനിൻ അവൻ ഒരു മിനുസമുള്ള പാറ പോലെയാണ് അലൈഹി തുറാബുൻ ആ പാറ പുറത്ത് കുറച്ച് പൊടിമണ്ണുണ്ടായിരുന്നു ഫാസ്വാബഹു വാബിലുൻ ശക്തമായ ഒരു മഴ ആ പാറപ്പുറത്ത് പെയ്തു ഫറക്കഹു സൽദ ആ മഴവെള്ളത്തിൽ അതെല്ലാം ഒലിച്ചു പോയിക്കൊണ്ട് ആ പാറ മിനുസമുള്ള പാറയായി അവിടെ അവശേഷിച്ചു അതുപോലെ അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഇവന്റെ റിക്കാർഡിൽ അവൻ ചെയ്ത ദാനധർമ്മങ്ങളൊന്നും അവന് കണ്ടെത്താൻ സാധിക്കുകയില്ല ലായ കുതിറൂനാലാശയിമ്മിമ്മ കസബു അവർ അധ്വാനിച്ചതിന്റെ ഒന്നും പ്രതിഫലം അവർക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല അപ്പോ റിയാ ലോകമാന്യം ആളുകൾ കാണാൻ വേണ്ടി അമലുകൾ ചെയ്യുക എന്നതിനോട് തുല്യപ്പെടുത്തിയാണ് അതിനോട് സമപ്പെടുത്തിയാണ് അല്ലെങ്കിൽ അതുപോലെയാണ് എന്നാണ് അള്ളാഹു സുബാനഹുവത്താല സഹോദരന്മാർ ഈ വേണ്ടാത്ത ടെക്സ്റ്റുകളൊന്നും ഒപ്പം അടിക്കരുത് ഇത് ഒരു ക്ലാസ് നടക്കുന്ന സമയമാണ് ആ ക്ലാസ് കേൾക്കാൻ സൗകര്യമുള്ളവർ ഇരുന്ന് കേൾക്കുക അല്ലാത്തവർ ദയവായി നിശബ്ദരാകണം വെറുതെ ഇരിക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കാണ് നല്ല കാര്യത്തിൻ്റെ ഇടക്ക് ഷെയ്ത്താൻ്റെ പണി എടുക്കരുത് അൺവാണ്ടഡ് ടെക്സ്റ്റുകളൊക്കെ ഒഴിവാക്കുക അപ്പോ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു അമല് ചെയ്യുകയാണെങ്കിൽ കൂടിയ അമല് ചെയ്യുകയാണെങ്കിൽ ആ അമൽ അള്ളാഹു സുബാനഹൂവത്താല അതേപടി രേഖപ്പെടുത്തുന്നതാണ് അള്ളാഹുവിന്റെ അടുക്കൽ റെക്കോർഡായി സൂക്ഷിക്കപ്പെടുന്നതാണ് ഉമാ തുക്കദ്ദിമൂലി അംഫുസിക്കും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന നന്മകളുടെ മുഴുവനും പ്രതിഫലം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കൂടി ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളും അതേപടി അള്ളാഹുവിങ്കൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് അജ്റ മഹത്തായ പ്രതിഫലവും അതിന് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ലഭിക്കുന്നതാണെന്ന് അള്ളാഹു സുബാനഹുവത്താല ഓർമ്മപ്പെടുത്തുന്നു അപ്പോ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ആത്മാർത്ഥമായിട്ടാണ് ഇഹ്ലാസോടുകൂടിയാണ് നിഷ്കളങ്കമായിട്ടാണ് മറ്റു യാതൊരു ഉദ്ദേശങ്ങളും ഇല്ലാതെയാണ് അഥവാ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ നന്മകൾ ചെയ്യുന്നതെങ്കിൽ അത് അള്ളാഹുവിങ്കൽ കൃത്യമായി രേഖപ്പെടുത്തും അതിൽ നിന്ന് ഒരു അണുവോളം പോലും അള്ളാഹു നഷ്ടപ്പെടുത്തുകയില്ല ഇന്ന റബ്ബക്ക ലൈസബിലല്ലാമില്ലബീദ് അള്ളാഹു താല നിങ്ങൾ ചെയ്ത നന്മയുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും നിങ്ങളെ ആക്രമിക്കുകയില്ല എന്ന് അള്ളാഹു താല തന്നെ വിശുദ്ധ ഖുർആാനിൽ നമ്മളോട് വാക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അള്ളാഹു സുബാനഹുവ താല അതിനെ നിഷ്ഫലമാക്കുകയില്ല എന്നാൽ അള്ളാഹു സുബാനഹുവ താലക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അതിനോടുകൂടെ മറ്റെന്തെങ്കിലും ലക്ഷ്യം കടന്നു വന്നാൽ ആളുകൾ കാണുക പോലുള്ള ലക്ഷ്യം കടന്നു വന്നാൽ അത് അള്ളാഹു സുബാനഹുവ താല തീരെ തന്നെ സ്വീകരിക്കുകയില്ല അപ്പോ ഇഖ്ലാസ് എന്നുള്ളതാകുന്നു അമലുകൾ സ്വീകരിക്കാനുള്ള ഒന്നാമത്തെ മാനദണ്ഡം ഉമാ ഉമിറു അവർ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ദീനിനെ അള്ളാഹുവിന് മാത്രമായി തനിപ്പിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനാണ് അള്ളാഹുവിന് വേണ്ടി മാത്രം അള്ളാഹുവിന് മാത്രം കീഴ്പ്പെട്ടുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ് അള്ളാഹുവിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ് അള്ളാഹു എന്ന ഉദ്ദേശത്തോടൊപ്പം മറ്റെന്തെങ്കിലും ലക്ഷ്യം കൂടെ കടന്നു വന്നാൽ പിന്നെ അള്ളാഹു അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല അള്ളാഹു താൽ അതൊരിക്കലും സ്വീകരിക്കുകയുമില്ല നബ്സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീത്ത് വളരെ ഗൗരവപ്പെട്ടതാണ് എന്താണ് ആ ഹദീത്ത് നമുക്കിങ്ങനെ പറയാം അലൈക്കും ഞാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതലായി ഭയപ്പെടുന്നത് ചെറിയ ഷിർക്കിനെയാണ് വിശാലമായ ഹദീസ് ആ ഹദീസിൽ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയാണ് നിങ്ങളാരും ബിംബങ്ങളെ പൂജിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല നിങ്ങളാരും ബിംബാരാധനയിലേക്ക് തിരിച്ചു പോകുമെന്നും ഞാൻ ഭയപ്പെടുന്നില്ല പിന്നെ ഞാൻ ഭയപ്പെടുന്നത് അഷിർക്കുല്ല സുഹർ ചെറിയ ഷിർക്ക് നിങ്ങളിൽ വന്നു പോകുമോ എന്നുള്ളതാണ് കാലു സഹാബത്ത് ചോദിച്ചു യാ റസൂലല്ലാ അള്ളാഹുവിന്റെ പ്രവാചകരെ ഒമഷെറുക്കുല്ല സുഹറു എന്താണ് ഈ ചെറിയ ഷെർക്ക് എന്നതുകൊണ്ട് അങ്ങ് ഉദ്ദേശിച്ചത് കാല തങ്ങൾ പറഞ്ഞു അരിയാഊ നിങ്ങൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിന് മാത്രമായി തനിപ്പിക്കേണ്ടതിനു പകരം അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കേണ്ടതിനു പകരം ആ അമലുകൾ ചെയ്യുമ്പോൾ ആളുകൾ കാണട്ടെ എന്നുള്ള വിചാരം നിങ്ങളുടെ മനസ്സിൽ കടന്നുകൂടുക എന്നതാണ് ഷിർക്കുൽ അസുഖർ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് അപ്പോ പ്രത്യേകിച്ച് ഇബാദത്തിന്റെ കാലമാണ് സാധാരണഗതിയിൽ ഇബാദത്തുമായി നിസ്കാരവുമായി ബന്ധമില്ലാത്ത ആളുകളും കൂടുതലായി നിസ്കാരത്തിനും സക്കാത്തിനും അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾക്കുമൊക്കെ മുന്നിട്ട് വരുന്ന കാലമാണ് വിശുദ്ധ റമദാൻ പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കണം അങ്ങനെ നാം ഒരു സൽക്കർമ്മത്തിന് മുന്നിട്ട് വരുമ്പോൾ ആ കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള വിചാരം അള്ളാഹുവേ നിന്റെ കൽപ്പനകൾ ഒരുപാട് ഞാൻ വിട്ടുപോയിട്ടുണ്ട് നിന്റെ കൽപ്പനകൾ സ്വീകരിക്കാതെ ഒരുപാട് ഞാൻ ജീവിതം താന്തോന്നിയായി കഴിച്ചുകൂട്ടിയിട്ടുണ്ട് ആ കാലത്തുള്ളതൊക്കെ റബ്ബേ എനിക്ക് പുറത്തു തന്നുകൊണ്ട് ഞാൻ ഈ ചെയ്യുന്ന ചെറിയ കർമ്മങ്ങൾ എന്നിൽ നിന്ന് റബ്ബേ സ്വീകരിക്കണേ നാഥ എന്ന പ്രാർത്ഥനയായിരിക്കണം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഉണ്ടാകേണ്ടത് അല്ലാതിരുന്നാൽ റമദാനിന്റെ അവസാനമാകുമ്പോൾ ചില ആളുകൾക്ക് ഞാൻ കുറേ നിസ്കരിച്ചു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം ഉണ്ടാകാറുണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ ചാരിതാർത്ഥ്യപ്പെടാൻ പാടില്ല കുറേ നിസ്കരിച്ചു എന്ന് നമുക്ക് തോന്നാൻ പാടില്ല നമ്മൾ നിസ്കരിച്ചിട്ടില്ല എന്നാണ് തോന്നേണ്ടത് കാരണം നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി അഥവാ വിവാദത്തിന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നിട്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്തോ സമയത്തെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തു നോക്കുമ്പോൾ നിസബയായിട്ട് ആപേക്ഷികമായിട്ട് മറ്റു കർമ്മങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ജീവിതത്തിന്റെ നിത്യവ്യവഹാരങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ അള്ളാഹുത്താല പറഞ്ഞ കാര്യങ്ങളുമായി നമ്മൾ ചെലവഴിക്കുന്ന സമയം വളരെ തുലോം തുച്ഛമാണ് എന്ന് കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ റമദാനിൽ അല്പമൊക്കെ അമൽ ചെയ്യുമ്പോഴേക്ക് ഞാൻ കുറെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ധാരണ നമുക്കാർക്കും വരാൻ പാടില്ല അങ്ങനെ വരുന്നതിനെ തൊട്ട് റബ്ബുല്ലിസത്ത് നമ്മൾ നമ്മൾക്ക് കാവൽ നൽകുമാറാകട്ടെ അള്ളാഹുത്താല താല കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പോ അലൈക്കും നിങ്ങളിൽ നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതലായി ഭയപ്പെടുന്നത് അഷിറുക്കുല്ല നിങ്ങൾക്ക് ലോകമാന്യം ഉണ്ടാകലിനെയാണ് നിങ്ങളുടെ അമലിന്റെ ഉദ്ദേശം ആളുകൾ കാണുക എന്നാകലാണെന്ന് ഹബീബായ റസൂലുല്ലാഹി ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവന്റെ വിചാരം ഞാൻ വലിയ ധർമ്മിഷ്ഠനാണ് എന്ന് ആളുകളൊന്ന് മനസ്സിലാക്കട്ടെ എന്ന് അങ്ങനെയാണെങ്കിൽ ആ അമലിന് അള്ളാഹുവിന്റെ കോടതിയിൽ യാതൊരു സ്വീകാര്യതയുമില്ല മഹാനായ റസൂലുല്ലായി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അത് സംബന്ധമായി പറഞ്ഞ ഒരു ഹദീസ് വളരെ ഗൗരവമുള്ളതാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി മഹാനായ അബൂഹുറൈറ തങ്ങളാണ് അബൂഹുറൈറ അള്ളാഹു എന്ന് പറയുകയാണ് റസൂലുല്ലായി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇന്നല്ലാഹ കാന യൗമുൽ യൻസിലു ഇബാദി ബൈനഹും ആളുകൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബാനഹുവാല ആ ജനമധ്യത്തിലേക്ക് പ്രത്യക്ഷപ്പെടും ഇറങ്ങി വരും ആരാവാരം പോലെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മഷർ എന്ന ആ ഏറ്റവും വലിയ കോടതിയിലേക്ക് അവിടുത്തെ ജഡ്ജിയായിക്കൊണ്ട് റബ്ബുലിസത്തായ തമ്പുരാൻ പരമാധികാരിയായ റബ്ബ് അവിടേക്ക് എഴുന്നള്ളുമെന്ന് ഹബീബായ റസൂൽ അവിടേക്ക് നിരവധി മലക്കുകളുടെ അകമ്പടിയോടുകൂടി റബ്ബുൽ ഇസത്ത് പ്രത്യക്ഷപ്പെടും അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് ആദ്യമായി വിചാരണ തുടങ്ങുന്നത് വക്കുല്ലു ഉമ്മത്തിൻ ജാസിയ എല്ലാ ആളുകളും എല്ലാ സമൂഹങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ നമ്രശിരസ്കരായി മുട്ടുകുത്തി നിൽക്കുകയാണ് അള്ളാഹുവിന്റെ വിചാരണയിലുള്ള പേടി കൊണ്ട് മുട്ടുകുത്തി നിൽക്കുകയാണ് ഖുർആൻ ആദ്യമായി വിചാരണക്ക് വിളിക്കപ്പെടുക വിശുദ്ധ ഖുർആൻ പഠിച്ച വലിയ ഒരു പണ്ഡിതനെയാണ് വിളിക്കുക ആദ്യമായി വിചാരണ ചെയ്യുക മഹാനായ അഷറഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിരിക്കുകയാണ് തങ്ങൾ വിശദീ തങ്ങൾ പറഞ്ഞു തരുന്നു ആദ്യമായി ഒരു പണ്ഡിതനാണ് മഷറിൽ കൊണ്ടുവരിക വിചാരം ആരംഭിക്കുകയാണ് അല്ലാഹു തആല അയാളോട് ചോദിക്കുകയാണ് അലം അല്ലിംക മാ അൻസൽതു അലാ റസൂലി എന്റെ മസൽക്ക് നീ എനിക്കത് പഠിപ്പിച്ചു തന്നു നിന്റെ പ്രവാചകനിൽ നീ അവതരിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഗ്രന്ഥം എനിക്ക് നീ പഠിപ്പിച്ചു മാതാ അമിൽത്ത ഫീമാലിംത നീ പഠിച്ച ഞാൻ നിന്നെ പഠിപ്പിച്ച ഗ്രന്ഥത്തിൽ നിന്ന് എന്തു അയാൾ പറയും കുന്തു അക്റവുൽ ഖുർആൻ നിന്റെ ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു രാപ്പകൽ ഇല്ലാതെ ഞാൻ ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു നിന്റെ തൃപ്തിയായിരുന്നു എന്റെ ലക്ഷ്യം ഫയക്കൂലു താല അപ്പൊ അള്ളാഹു താല അതിന് പ്രതികരിക്കുന്നത് ഖെദബുത്ത നീ കളവാണ് പറഞ്ഞത് നീ നുണയാണ് പറഞ്ഞത് മലായിക്ക അത് കേട്ടിട്ട് മലക്കുകളും പറയും നീ കളവാണ് പറഞ്ഞത് വയക്കൂലുല്ലാഹു താല അപ്പൊ അള്ളാഹു താല രണ്ടാമത് പറയും ബൽ അറത്ത കാല ഫുലാനുൻ കാരി ഉൻ നീ വലിയ ഒരു ഓത്തറിയുന്നയാളാണ് വലിയ കാര്യമാണ് എന്ന് ആളുകൾ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നീ ഖുർആൻ ഓതിയിരുന്നത് ഫഖദ് കീല അങ്ങനെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഓത്ത് കേട്ടപ്പോ ആ നല്ല ഓത്താണല്ലോ നല്ല ഓത്തറിയുന്നയാളാണല്ലോ എന്ന് നിന്നെക്കുറിച്ച് ആളുകൾ പറയലായിരുന്നു നിന്റെ ലക്ഷ്യം ആ ലക്ഷ്യം ഭൂമിയിൽ വെച്ചിട്ട് സാധിച്ചു കിട്ടിയിട്ടുണ്ട് നിന്റെ ഓത്ത് കേട്ടപ്പോൾ ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കാര്യമാണ് എന്നുള്ളത് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വാഹിബിൽ മാലി രണ്ടാമത് വിചാരണ ചെയ്യുന്നത് ഒരു ധനികനായ ആളെയാണ് അള്ളാഹുത്താല അവൻ ഒരുപാട് മുതല് കൊടുത്തിട്ടുണ്ട് അവനെ വിളിക്കുകയാണ് പാല എന്നിട്ട് റബ്ബുല്ലിസത്തായ തമ്പുരാൻ അവനോട് ചോദിക്കും അലം ഉവസ്യ അലൈക ഹത്താലം അതഴക തഹ്താജു ഇല അഹദ് നിനക്ക് ഞാൻ വിശാലമായ രീതിയിൽ സമ്പത്ത് തന്നില്ലയോ എന്റെ ഒരാവശ്യങ്ങൾക്കും മറ്റൊരാളുടെ മുമ്പിലും കൈനീട്ടേണ്ടാത്ത രൂപത്തിൽ എല്ലാ ആവശ്യങ്ങൾക്കും നിന്റെ അടുക്കൽ തന്നെ ഞാൻ സമ്പത്ത് നൽകിയിട്ടില്ലായിരുന്നോ കാല അയാൾ പറയും ബലായ റബ്ബ് അതേ തമ്പുരാനെ നീ എനിക്കിഷ്ടം പോലെ സമ്പത്ത് തന്നിട്ടുണ്ടായിരുന്നു ഫയക്കൂലുല്ലാഹു താലാവിനോട് ചോദിക്കുകയാണ് എന്നിട്ട് ഞാൻ നിനക്ക് നൽകിയ ധനത്തിൽ നിന്ന് നീ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോ കാല അയാള് പറയും കുന്തു അസിലുറഹിമ വ അതസദ്ദഖു ഞാൻ കുടുംബബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി റബ്ബേ നിന്റെ ധനം ഉപയോഗിച്ചിട്ടുണ്ട് നിന്റെ പാവപ്പെട്ട ആളുകൾക്ക് അടിമകൾക്ക് ഞാൻ ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരുപാട് ധർമ്മം ചെയ്തിട്ടുണ്ട് ഞാൻ സദക്ക ചെയ്തിട്ടുണ്ട് പാവപ്പെട്ടവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ അയാൾ പറയുമ്പോൾ അള്ളാഹുത്താല പറയും കഥബ് താ നീയും പറയുന്നത് നുണയാണ് അത് കേട്ടിട്ട് മലക്കുകളും പറയും കഥബുത നീ പറയുന്നത് കള്ളമാണ് അള്ളാഹു അള്ളാഹുത്താല രണ്ടാമത് പറയും അൽ അറത്ത അന്യുകാല ഫുലാനുൻ ജവാദ് നീ വലിയ ധർമ്മിഷ്ഠനാണ് ആളുകൾ പറയട്ടെ നീ ഓരോ ഫിൽസ് കൊടുത്തപ്പോഴും ഓരോ പൈസ നീ ചെയ്തപ്പോഴും നീ ധർമ്മിഷ്ഠനാണ് എന്ന് ആളുകൾക്ക് തോന്നട്ടെ എന്നതായിരുന്നു നിന്റെ വിചാരം ഫക്കത് അങ്ങനെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ആളുകൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആളുകൾ നിന്നെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് നിന്റെ ലക്ഷ്യവും അത് തന്നെയായിരുന്നു ആ ലക്ഷ്യം ഭൂമിയിൽ തന്നെ സാധിച്ചു കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ നിനക്ക് പ്രതിഫലമില്ല മൂന്നാമത് റബ്ബുല്ലിസത്തായ തമ്പുരാൻ ഒരു യോദ്ധാവിനെ വിളിക്കുകയാണ് നമ്മുടെ കാഴ്ചയിൽ അള്ളാഹുവിന്റെ മതത്തിനു വേണ്ടി അള്ളാഹുവിന്റെ മതത്തിനു വേണ്ടി യുദ്ധം ചെയ്തു മരിച്ച ഷഹീദാണ് അയാളെ വിളിച്ചിട്ട് അള്ളാഹുത്താല ചോദിക്കും ഷഹീദിനെ വിളിച്ചിട്ട് അവനോട് അള്ളാഹുത്താല ചോദിക്കും എങ്ങനെയാണ് നീ കൊല്ലപ്പെട്ടത് ഫയഖൂലു അയാൾ അള്ളഹാനോട് മറുപടി പറയും യാ റബ്ബി ബിൽ ജിഹാദ് ഫീ സബീലിക നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണം എന്നെന്നോട് കൽപ്പിക്കപ്പെട്ടു ഫക്കാതൽത്തു അപ്പോൾ ഞാൻ യുദ്ധം ചെയ്തു ഹത്താ കുത്തിൽത്തു അങ്ങനെ ഞാൻ പെട്ടതാണ് നിന്റെ ദീനിനു വേണ്ടി യുദ്ധം ചെയ്തപ്പോൾ ഞാൻ ഷഹീദായി പോയതാണ് ശത്രുവിന്റെ ഘടകം എന്റെ കഴുത്തിൽ കൊണ്ടിട്ട് എന്റെ കണ്ടം മുറിച്ചിട്ട് ശരീരവും വേർപിരിഞ്ഞതാണ് അങ്ങനെയാണ് ഞാനിവിടെ ഹാജരായിട്ടുള്ളത് ഫയക്കൂല്ലാഹു അയാളോട് പറയും നീയും പറയുന്നത് കള്ളമാണ് മലക്കുകളും പറയും നീ കള്ളമാണ് എന്താണ് പറയുന്നത് വയഖൂലുല്ലാഹു അല്ലാഹു തആല പറയും ബൽ അറത്ത അൻ നീ വലിയ ധൈര്യവാനായ യോദ്ധാവാണ് യുദ്ധങ്ങൾ നന്നായി അറിയുന്ന ധീരനായ യോദ്ധാവാണ് എന്ന് ആളുകൾ നിന്നെക്കുറിച്ച് പറയട്ടെ എന്നതായിരുന്നു നിന്റെ താല്പര്യം ഫീല അത് നിന്റെ യുദ്ധം കണ്ടപ്പോൾ ആളുകൾ പറഞ്ഞിട്ടുണ്ട് നിന്നെക്കുറിച്ച് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ആശ്ചര്യത്തോടുകൂടെ നോക്കി നിന്നിട്ടുണ്ട് നിന്നെക്കുറിച്ച് ആളുകൾ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് എന്തൊരു പ്രിയതയാണ് എന്തൊരു യുദ്ധപാഠവുമാണ് നിന്നെക്കുറിച്ച് ആളുകൾ പറഞ്ഞു അതായിരുന്നു നിന്റെ ലക്ഷ്യം ഭൂമി തന്നെ നിനക്ക് ലഭിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ നബി സല്ലാഹു അലൈഹി വസല്ലമ ഈ മൂന്നാളുകളുടെ വിചാരണയുടെ രംഗവും വിശദീകരിച്ചു തന്നിട്ട് പറഞ്ഞു പിന്നെ അവരെ നരകത്തിലേക്ക് വലിച്ചെറിയും നരകത്തിലേക്ക് വലിച്ചെറിയും അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ് പറയുന്നു റസൂലുല്ലായി സല്ലല്ലാഹു അലൈ വസല്ലമ തങ്ങള് എന്നോട് പറഞ്ഞു യാ അബാ ഹുറൈറ ഉലായിക സലാസതു അവ്വൽ ഖൽഖില്ലാഹി തസ്ഉറു ബിഹിമുന്നാർ യൗമൽ ഖിയാമ അല്ലയോ അബൂഹുറൈറ ഈ പറഞ്ഞ മൂന്നാളില്ലേ ഇവരാണ് അള്ളാഹുവിന്റെ കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് ആദ്യമായി വലിച്ചെറിഞ്ഞിട്ട് ആ നരകത്തിന്റെ ഉദ്ഘാടനം കഴിക്കപ്പെടുക ഈ മൂന്ന് മൂന്ന് പേരെ കൊണ്ടാണെന്ന് ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുകയാണ് ചില്ലറക്കാരല്ല ആദ്യം അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ചുകൊണ്ട് ഒരുപാട് നിസ്കാരത്തിന് ഇമാമ് നിന്നിട്ടുണ്ട് ഒരുപാട് മേഖലകളിൽ അയാളുടെ പാരായണങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് നല്ല സ്വരമാധുരിയുള്ള കേൾക്കാൻ ഭംഗിയുള്ള കർണാനന്ദകരമായ ശബ്ദമായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകൾ അയാളെക്കുറിച്ച് നല്ല നല്ല പുകഴ്ത്തൽ നടത്തിയിട്ടുണ്ട് അയാളുടെ ഉദ്ദേശവും അത് തന്നെയായിരുന്നു അള്ളാഹുവിന്റെ പ്രതിഫലമൊന്നും അയാൾക്ക് ലക്ഷ്യമായിരുന്നില്ല അയാളുടെ ഓത്ത് കേട്ടിട്ട് ആളുകൾ എന്നെ കുറിച്ച് പുകഴ്ത്തട്ടെ എന്നത് തന്നെയാണ് അയാളുടെ ലക്ഷ്യം രണ്ടാമത്തെ ആള് അള്ളാഹുത്താല ഒരുപാട് മുതൽ കൊടുത്തയാള് അയാൾ ഒരുപാട് ധർമ്മം ചെയ്തു ഒരുപാട് പാവപ്പെട്ടവർക്ക് സഹായിച്ചു ഒരുപാട് യത്തീം കുട്ടികൾക്ക് വീടുണ്ടാക്കാൻ വേണ്ടി സഹായിച്ചു കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി സഹായിച്ചു അയാളുടെ ലക്ഷ്യവും അത് തന്നെയായിരുന്നു അയാൾ വലിയ ധർമ്മിഷ്ഠനാണ് എല്ലായിടത്തും സഹായം കൊടുക്കുന്നവനാണ് എന്ന് പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കലായിരുന്നു അയാളുടെ ലക്ഷ്യം വാർത്താ ചാനലുകളിൽ ശ്രദ്ധിക്കപ്പെടലായിരുന്നു അയാളുടെ ലക്ഷ്യം അത് ഇവിടെ തന്നെ സംഭവിച്ചു ആളും ചില്ലറക്കാരനല്ല അയാളുടെ യുദ്ധപാഠവും കണ്ടിട്ട് ആളുകൾ ആശ്ചര്യപ്പെടട്ടെ എന്തൊരു യുദ്ധപാഠവുമാണ് എന്തൊരു ധീരത ധന്യതയാണ് എന്നൊക്കെ ആളുകൾ പറയലായിരുന്നു അയാളുടെ ലക്ഷ്യം അയാളെ കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് ഉപകാരം കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ ആളെ കൊണ്ട് പാവങ്ങൾക്ക് സഹായം കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ ആളെ കൊണ്ട് പാവങ്ങൾക്ക് സഹായം കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ ആള് ആളെ കൊണ്ട് കാര്യനെ കൊണ്ട് ഒരുപാട് ആളുകൾ ഓത്തുപഠിച്ചിട്ടുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ അയാളുടെ ഒക്കെ മനസ്സിലുള്ള ഉദ്ദേശ്യം ശുദ്ധമല്ലായിരുന്നു അള്ളാഹുവിന്റെ തൃപ്തി അവരുടെ മനസ്സിൽ ലക്ഷ്യമല്ലായിരുന്നു ആളുകളുടെ തൃപ്തി ആളുകളുടെ പറച്ചിൽ ആളുകളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് അതായിരുന്നു ഇവരുടെ ലക്ഷ്യം അതുകൊണ്ട് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അബൂഹുറൈറ ഈ മൂന്നാളെയാണ് നരകത്തിൽ ആദ്യമായിട്ടിട്ട് നരകത്തിന്റെ കത്തിക്കൽ ഉദ്ഘാടനം ചെയ്യുകയെന്ന് ഹബീബായ റസൂലുല്ലാഹി റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരികയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കാര്യം വളരെ അപകടമാണ് വളരെ അപകടമാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഉദ്ദേശം അല്പമൊന്ന് മാറിപ്പോയാൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് പകരം അള്ളാഹു താല നമ്മളോട് കോപിക്കുകയാണ് മാത്രമല്ല ആഹ്റത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചു ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ അമലുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടേ ഉണ്ടാകില്ല രേഖപ്പെടുത്തപ്പെട്ടിട്ടേ ഉണ്ടാകില്ല അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മുടെ ഏടുകൾ നിവർത്തപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള ഇഖ്ലാസില്ലാത്ത അമൽ റിയാവിന് വേണ്ടി ചെയ്ത അമല് നമ്മുടെ ഏടുകളിൽ കാണപ്പെടുകയില്ലെന്ന് ഹബീബായ റസൂലുല്ലാഹി അതുകൊണ്ടാണ് അള്ളാഹു താല ഓർമ്മിപ്പിച്ചതിന്റെ ഗൗരവം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ലാ ബിൽ മന്നി നിങ്ങൾ കൊടുക്കുന്ന ചില്ലിക്കാശിന്റെ പേരിൽ അതെടുത്തു പറഞ്ഞുകൊണ്ട് ആളുകളെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുതേ ആളുകൾ ആളുകളെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുതേ അള്ളാഹു സുബാനഹുവത്താല ചെയ്യുന്ന കർമ്മങ്ങൾ യഹ്ലാസോടുകൂടെ ചെയ്യാൻ അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം വിരമിക്കുകയാണ് സമയം ഇവിടെ പതിനൊന്നര മണിയായി ഇൻഷാല്ല അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം അള്ളാഹു സുബാനഹുവത്താല നാം ഇത്രയും നേരം പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വാലിഹായ കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി സ്വീകരിക്കട്ടെ ചെയ്യുന്ന കമൽ അമലുകൾ കർമ്മങ്ങൾ ഇഖലാസോടുകൂടെ ചെയ്തുകൊണ്ട് നമ്മളൊക്കെ വളരെ വളരെ കുറച്ചു മാത്രം ചെയ്യുന്നവരാണ് വളരെ കുറച്ച് ആയുസ്സുള്ളവരാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബാനുഭൂത്താല നമുക്ക് ലൈലത്തുൽ ഖദർ തന്നത് കുറഞ്ഞ ആയുസ്സിൽ ഒരുപാട് അമലുകൾ ഒരുപാട് അമലുകൾ ചെയ്ത് ചെയ്തതിന്റെ പുണ്യം വാരിക്കൂട്ടാൻ അള്ളാഹുത്താല നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സഹോദരന്മാർ വലിയ കാര്യമാണ് ഈ വിശുദ്ധ റമദാനായാൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് വരാറുണ്ട് നേതൃത്വം നൽകാറുണ്ട് പക്ഷേ സ്നേഹത്തിന്റെ ഭാഷയിൽ സ്നേഹത്തോ സ്നേഹത്തോടുകൂടി സഹോദര ബുദ്ധ്യ അവരോട് ഉപദേശിക്കുകയാണ് പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി ചാനലുകളിൽ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയുള്ള റിലീഫ് പ്രവർത്തനങ്ങൾ അതിൽ നിന്നൊക്കെ നമ്മൾ മാറിയിട്ട് അള്ളാഹുവിൻ്റെ കോടതിയിൽ എന്തെങ്കിലും ശേഷിക്കുന്ന രൂപത്തിലുള്ള കർമ്മമായി സ്വീകരിക്കപ്പെടാൻ വേണ്ടി ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ ബദ്ധശ്രദ്ധരാകണം അള്ളാഹു സുബ്രഹാനഹുവത്താല തൗഫീക്ക് നൽകുമാറാകട്ടെ